ആറ്റുമണൽ പായയിൽ അന്തിവയിൽ ചാഞ്ഞ കുഞ്ഞിളം കൈമീശി നീ തോണിയേറിപ്പോയില്ലേ വീഴാതെ കണ്ണിലന്നു മിന്നിയ നീർമണി നീറാതെ നീറുന്നൊരോർമതൻ നെയ്ത്തിരി എന്നെ വിട്ടിട്ടെന്തേ പോയി മഞ്ചാടിക്കുരുവീ നിന്നെ കാത്തി തീരത്തെന്റെ മോഹം വേരോടി ആറ്റുമണൽ പായയിൽ അന്തിവയിൽ ചാഞ്ഞ കുഞ്ഞിളം കൈവീശി നീ തോണിയേറിപ്പോയില്ലേ